സർവീസ് പതിനഞ്ച് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ അഹങ്കാര ഇവിടെ പറയുന്നത് സർവ അനർത്ഥങ്ങൾക്കും കാരണം അഹങ്കാരമാണ് അതുകൊണ്ട് തന്നെ നിഷേധിക്കും ശ്രീരാമ വായിച്ചു ബുദ്ധൈവ അഭ്യുക്തിതോ മോഹ ബുദ്ധൈവ പരിവർത്തത മിഥ്യാസ്മി ദുരഹങ്കാര ശക്തമാണ് ഇവിടെ രാമൻ വസിഷ്ഠനോട് പറയുന്നത് ബുദ്ധൈവ അഭ്യുക്തിതോ വെറുതെ വ്യർത്ഥമാണ് ബുദ്ധ ഒരു വൃദ്ധമായി ഇതിങ്ങനെ അഹങ്കാരം പ്രകടമായതാണ് ഉയർന്നു വരുന്നതാണ് എന്തുകൊണ്ട് മോഹാകാരം കാരണം പറയണം മോഹം കൊണ്ട് മായ കൊണ്ട് വ്യർത്ഥമായി ഇങ്ങനെ ഈ അഹംബോധം ഉണ്ടായി കാരണം ഇത് ആത്മാവിനെ അംഗീകരിച്ചുകൊണ്ടാണ് ആത്മാവിൽ അഹംബോധം ഉണ്ടാകുന്നത് മായ കൊണ്ടാണ് അതെന്താ പ്രയോജനമുണ്ട് പ്രയോജനമില്ല വ്യർത്ഥമാണ് ബുദ്ധിയൊക്കെ പരിവർത്തന മാത്രമല്ല അത് തന്നെ വ്യർത്ഥമായ നിലയിൽ വളരുന്നു നാട്ടുനാളാണ് ദൃഢമായി വരുന്നത് അതെന്താണ് മിഥ്യാമയ ദുരഹങ്കാര ശത്രുണ മിഥ്യാമയ ദുരഹങ്കാരം അത് അഹങ്കാരത്തിലൂടെ പ്രത്യേകിച്ച് പറയുന്നു ദുരഹങ്കാരം ദുരഹങ്കാരം ദുഷ്ടഹങ്കാരം അഹങ്കാരം ദുഷ്ടനാണ് ദുഷ്ട അഹങ്കാരമാകുന്ന ശബ്ദം അതെന്താണ് മിഥ്യാമയമാണ് മിഥ്യാരൂപമാണ് പരമാർത്ഥമല്ല പരമാർത്ഥമായ ആത്മാവ് മാത്രമേ ഉള്ളൂ അത് അംഗീകരിച്ചുകൊണ്ട് പറയുന്നു അങ്ങനെയുള്ള ഈ അഹങ്കാരമാകുന്ന ശത്രു പിന്നെ ഭീതോസ്തി ഞാൻ ഭയക്കുന്നു ശത്രുവാണെങ്കിൽ ഭയപ്പെടുന്നു ഇവിടെ രാമന്റെ ശത്രു എന്ന് പറയുന്നത് തന്റെ തന്നെ അഹങ്കാരമാണ് അത് എല്ലാ ആധ്യാത്മിക ശാസ്ത്രത്തിലും അഹങ്കാരത്തെ ഏറ്റവും വലിയ ശത്രുവായിട്ട് തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് സംഭാവന ചെയ്തു എന്ന് പറയുന്നു അസംബൃന്ദാനം ശാദൈവ ദോഷകോശകഥ ദോഷകോശങ്ങൾ ദോഷങ്ങളുടെ ഇരിപ്പിടങ്ങൾ അതിന്റെ കദർത്ഥത വ്യർത്ഥത നിഷ്പ്രയോജനത എല്ലാ ദോഷങ്ങൾക്കും ഇരിപ്പിടമാണ് ഈ അഹങ്കാരം അതുകൊണ്ട് തന്നെ എന്താണ് അതെല്ലാം വ്യർത്ഥവുമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല അഹങ്കാരം കൊണ്ട് യാതൊരു പ്രയോജനമില്ല വ്യർത്ഥത അല്ലല്ല അതർത്ഥത ആ വ്യർത്ഥം എഴുത്തത്തിൽ പ്രയോജനശൂന്യം നിസ്സാരം ഇതെല്ലാം അർത്ഥം പ്രയോജനം കത്ത് കത്ത് എന്ന് പറയുന്ന അമ്മീനി അപ്പോൾ അത് മോശമെന്നോ ദുഷിച്ചമെന്നോ പ്രയോജനമില്ലാത്തതെന്നോ വിധിയെന്നോ വേദർത്ഥം വേണമെന്നില്ല പ്രയോജനമില്ലാത്ത ദദാതി അതെന്താണ് നൽകുന്നത് അതെല്ലാം ഈ അഹങ്കാരത്തെ കുറിച്ച് പറഞ്ഞാണ് അത് ദീന ദീനാന വളരെയധികം കഷ്ടപ്പെടുന്നവര് വിവിധാകൃതി സംസാര ദതാതി വിവിധ രൂപത്തിലുള്ള സംസാരം എന്ത് ചെയ്യുന്നു ദതാതി എന്തിന് നൽകുന്നു അഹങ്കാരവശ എന്തുകൊണ്ട് അഹങ്കാരവശ കൊണ്ട് എന്ത് ദോഷം മോശപദാർത്ഥങ്ങളാണ് നിരന്തരമായ വ്യർത്ഥമായ ദോഷങ്ങളൊക്കെ ആരാണ് അതാരാണ് നൽകുന്നത് അഹങ്കാരം ദദാമി എന്ന് വെച്ചാൽ സംസാര വിവിധാമി സംസാര ദദാമി എന്തിനു ആണെന്ന് ദോഷം പോഷം പദർത്ഥതാണ് ധാരാളം നൽകുന്നത് അഹങ്കാരം അതുകൊണ്ട് അഹങ്കാരം വിവിധ രൂപത്തിലുള്ള സംസാരമാണ് ഈ ദോഷങ്ങളെല്ലാം നൽകുന്നത് അകൃതി എന്ന് വെച്ചാൽ അത് കർത്താവ് ദദാദിയുടെ കർത്താവ് വിവിധ രൂപത്തിലുള്ള സംസാരം ഏ ആ നൽകുന്നു എന്തിനാ ഈ വ്യർത്ഥതയെന്ന എന്തുകൊണ്ട് അഹങ്കാരം അപ്പൊ സംസാരമുള്ളതിനൊന്നും ഞാൻ നമ്മുടെ ജീവിതത്തെ എടുക്കണം ജീവിതം ഇങ്ങനെ വ്യർത്ഥമായ നിർഭരമായ മിക്കയായ ഒരുപാട് വിഷയങ്ങൾ നൽകുന്നുണ്ട് അതും ദീനധീനന്മാരെന്ന് പറയുന്നത് ഈ സംസാരത്തിൽപ്പെട്ട് വീഴുന്നവരും അത് ആരായിരുന്നത് എന്തുകൊണ്ട് ഹേതു അതാണ് അഹങ്കാരവശാൽ അഹങ്കാരം നൽകുന്നത് ഈ ജീവിതം തന്നെ അതിന് ഹേതുവായിരിക്കുന്നത് എന്താണ് അഹങ്കാരം അഹം കാരം എന്ന് പറയുന്നത് ഇപ്പൊ അതിന്റെ എന്താണ് ദോഷവശങ്ങളെ കുറിച്ച് മാത്രം പറയുക അഹങ്കാരം ദമ്പോ ദർഭോഭിമാനസ്ഥ ഗിരി പറയുന്നത് അപ്പോ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ രാമൻ അവതരിപ്പിക്കുന്നത് എന്താണ് അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് ദുരഹങ്കാരം ദുഷിച്ച അഹങ്കാരം ഈ അഹങ്കാരം അത് മാത്രമാണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം ഈ സ്പീഡിനെ കുറിച്ച് അങ്ങോട്ട് പോട്ടെ ഇവിടെ നിരന്തരം ഇതിനെ അഹങ്കാരം പിന്നെ ദോഷമാണ് ഇവിടെ അതാണ് ആവശ്യം അപ്പോ ഇത് വൈരാഗ്യ പ്രകരണമാണ് അതുകൊണ്ട് അഹങ്കാരം മോശമാണ് എന്ന് പറയേണ്ട ഇവിടുത്തെ ഒരു ആവശ്യമാണ് ശരി തന്നെയാണ് എന്നാൽ അഹങ്കാരം തികച്ചും ദോഷപരമാണോ എന്ന് ചോദിച്ചാൽ എന്ന് പറയാൻ കഴിയില്ല അത് മറ്റൊരു വിഷയമാണ് അത് തീരുന്നതിനെ കുറിച്ച് ഞാൻ പറയാം അഹങ്കാരവശാൽ ആപത്ത് അഹങ്കാര ദുരാധ അഹങ്കാരവശാൽ ഈഹ അഹങ്കാരോ നമ്മ ആമയാണ് വീണ്ടും അഹങ്കാരത്തെ അങ്ങ് തറ പറ്റിക്കുകയാണ് അഹങ്കാരത്തിന് ഒരു രക്ഷയില്ല അഹങ്കാരവശാൽ ആപത്ത് എല്ലാ ആപത്തുകളും ഈ അഹങ്കാരം കൊണ്ടാകും അത് ശരിയാണ് താനും അഹങ്കാരത്തെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും അഹങ്കാരത്തെ ശരിയാക്കി എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ എല്ലാ അഹങ്കാരവും അതുകൊണ്ട് സംശയമില്ലാത്ത കാര്യമാണ് അത് ആരും അംഗീകരിക്കുന്ന കാര്യമാണ് പിന്നെ അഹങ്കാര ഇതിന്റെ ആധേയ ഇതും പരമാർത്ഥമാണ് ആധി എന്ന് പറയുന്നത് മാനസികമായ ബന്ധമാണ് വ്യാധി എന്ന് പറയുന്നത് ശരീര സംബന്ധിയായ രോഗങ്ങൾ അപ്പൊ എല്ലാ മാനസികമായ പ്രശ്നങ്ങൾക്കും കാരണം എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ് ഒരു മുഖ്യ കാരണം അത് മാത്രമല്ല നമ്മുടെ അഹങ്കാരം തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കിടന്ന് ടെൻഷനടിക്കുന്നു പിന്നെ ദുഃഖിക്കുന്നു അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അഹങ്കാരത്തിന്റെ ആ ദോഷവശങ്ങളെ ഒരു ശാസ്ത്രത്തിനും പ്രാചീനമോ ആധുനികവുമായ ഒരു ശാസ്ത്രത്തിനും നിഷേധിക്കാൻ പറ്റില്ല നമ്മുടെ എല്ലാ മാനസികമായ പ്രശ്നങ്ങൾക്കും ഒരു പ്രധാന കാരണം നമ്മുടെ അഹങ്കാരം തന്നെയാണ് അഹങ്കാരവശാദി ഈഹ എല്ലാം നമ്മുടെ പ്രവൃത്തികൾ ഈഹ ചേഷ്ട അഹങ്കാരം കൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇവിടെ രാമനെ കുറിച്ച് പറയുമ്പോൾ അന്നത്തെ ചുറ്റുപാടിൽ അന്നത്തെ ശ്രൗത സ്മാർത്ഥ കർമ്മങ്ങളെല്ലാം ചേഷ്ട എന്നുള്ള രീതിയിൽ എന്താ പ്രവർത്തിക്കുന്നത് അഹങ്കാരം കൊണ്ടാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അഹങ്കാരം കൊണ്ട് തന്നെ എന്റെ ഉറവിടം അഹങ്കാരം തന്നെയാണ് അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല അഹന്ത മുൻനിർത്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അഹങ്കാരവും ആമയം അതുകൊണ്ട് പറയുന്നത് എന്റെ ദുഃഖം ആമയം ദുഃഖം എന്താണ് ഈ അഹങ്കാരം തന്നെയാണ് എന്നുവെച്ചാൽ ഈ അഹങ്കാരം എനിക്ക് വളരെയധികം ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അഹങ്കാരം തന്നെ എനിക്കൊരു ദുഃഖമാണ് രണ്ടും പറയുന്നു രാമൻ അതുകൊണ്ടെന്താ തം അഹങ്കാരം അശ്രത്യ പരമം ചിരവൈരണം ന ഭുജേ ന പിബാമി ഇവ ഭോഗാൻ വിജയമിനെ ഇവിടെ മുനിയോട് ചോദിക്കുകയാണ് തം അഹങ്കാരം അശ്രത്യ ഈ അഹങ്കാരം കൊണ്ട് ആശ്രിതി എന്ന് വെച്ചാൽ ഈ അഹങ്കാരം കൊണ്ട് എന്താണ് അതെങ്ങനെയുള്ള അഹങ്കാരം പരമം ചിരവൈരണം ചിരവൈരിയാണ് അനാദികാലമായി എന്റെ ശത്രുവായിരിക്കുന്നതാണ് അതും മുഖ്യ ശത്രു അതാണ് വൈരി പല ശത്രുക്കളും ഉണ്ട് രാഗദ്വേഷാദികളെല്ലാം ഉണ്ട് എന്റെ മുഖ്യ ശത്രു ഈ അഹങ്കാരമാണ് അത് അനാദിയായിട്ട് എന്നോടൊപ്പമുണ്ട് അതുകൊണ്ടെന്താണ് ഞാൻ ഭജയെ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പോ ഈ അവസ്ഥയിൽ ഇതൊക്കെ ചിന്തിച്ച് ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് എന്ത് ചെയ്തു ഭക്ഷണത്തിനോടുള്ള താല്പര്യം തന്നെ പോയി ഭുജയെന്ന് വെച്ചാൽ ഭുഞ്ചയെന്നാണ് ഭുജയെന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രയോഗമാണ് വാസിഷ്ടത്തിൽ ഇങ്ങനെയുള്ള തെറ്റായ പ്രയോഗം ധാരാളമാണ് കാരണം അവരതൊന്നും ശ്രദ്ധിക്കത്തില്ല വലിയ പണ്ഡിതന്മാരൊന്നും അത്ര കർശനമായി വ്യാകരണം നോക്കത്തില്ല അത് നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് തെറ്റ് തെറ്റെന്ന് പറയും അങ്ങനെ സാഹിത്യത്തിൽ കാളിദാസൻ ഉൾപ്പെടെയുള്ളവർ അവര് ഇങ്ങനെയൊക്കെ തന്നെ പറയും വ്യാകരണത്തിലൊന്നും മാത്രം നിഷ്ഠയൊന്നും അവർക്കില്ല പക്ഷെ നമ്മളെന്തെങ്കിലും തെറ്റുവരുത്തിയ നമ്മളെ കൊണ്ട് ഭുജ ഭുജിതാത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇത് ഗണത്തിൽപ്പെടുന്നതാണ് ഞാൻ കേൾക്കുന്നില്ല എന്തോ ശിശു കേൾക്കുന്നു സ്വാതിഭ്യസ്നു പ്രാതിഭ്യസ്ന ദിവാതിഭ്യസ്യൻ യുഹത്യാദിഭ്യസ്നു അതിപ്രവൃത്തി സപഹ ഭവാദിഭ്യസ ഇനി ഒന്നുകൂടെ പറഞ്ഞു സ്നം വരുന്നതിന് വേണ്ടി സ്നം പഠിച്ചതാണ് സിനം വികരണം അത് ഒന്നല്ലെങ്കിൽ ശുദ്ധജ്യോതി അഗ്ര ഭുങ്കേ ചാരേ ജതേ ഭൂക്ഷി ബുദ്ധപക്ഷേവനത്തിൽ എന്താണ് ഭുഞ്ചേ ഇവിടെ എന്താ ഭുഞ്ചേന്ന് വേണം ഭുജ പാലനാഭ്യോഹാരയോ ഭുജോ അനവനെ ദക്ഷിണ ഭിന്നാർത്ഥത്തിൽ അതായത് ഭക്ഷണാർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ആത്മനെ ഒരുമ ഉപയോഗിക്കാം ഇതൊക്കെ പഠിച്ചാണ് ഈ നിയമങ്ങളെല്ലാം എന്നാ പിപാമി അമ്പഹ എനിക്ക് സാറിന് പറയാറില്ലേ അന്നപാനാദികളൊന്നും നടക്കുന്നില്ല ശരിയായ രീതി ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് എനിക്ക് വിശപ്പുണ്ടാകും എല്ലാം പോയി എന്ന് ചുരുക്കം കിമു ഭോഗാൻ ഭുജേ മുനെ അല്ലെങ്കിൽ മുനെ രാജഭോഗങ്ങൾ രാജകുമാരനാണ് അപ്പൊ രാജഭോഗങ്ങൾ ഒരുപാട് അനുഭവിക്കാനുണ്ട് അതൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ അനുഭവിക്കും സംസാരജനനീ ദീർഘ മായ മനസ്സി മോഹിനി അതോ അഹങ്കാരദോഷേണ കിരാതേന ഇവ വാഗുര സംസാരജനനി സംസാരത്തെ ഉണ്ടാക്കുന്നവൾ ദീർഘ അനാദികാലമായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ദീർഘ എന്താണ് മനസ്സിൽ മോഹിനി മനസ്സിൽ മോഹിപ്പിക്കുന്നവൾ മായ മായയെക്കുറിച്ച് പറയുകയാണ് ഇതൊക്കെ മായയാണ് മായ കൊണ്ടാണ് മായ തന്നെ അഹങ്കാരമാണ് മായ കൊണ്ടാണ് അഹങ്കാരം ഉണ്ടായത് അതും അഹങ്കാരദോഷേണ അതുകൊണ്ട് അഹങ്കാരം എന്ന് പറയുന്ന ഒരു ദോഷം കൊണ്ടത് എന്റെ അവസ്ഥയിലാണ് കിരാതേന ബാബുര ഇവ കിരാതെന്ന് പറയുന്ന കാട്ടൻ പക്ഷിമൃഗങ്ങളൊക്കെ വേട്ടയാടി പിടിച്ച് ജീവിക്കുന്നവനാണ് കിരാതൻ കിരാതന്റെ കയ്യിൽ എപ്പോഴും ഒരു സാധനം കാണും ഈ പക്ഷിമൃഗാദികളെ പിടിക്കുന്നതിനുള്ള കെണി ബാബുര ഇതിനൊക്കെ വേട്ടയാടുന്നതിനുള്ള സാധനം കുരുക്ക് കേരി എന്നെല്ലാം പറയും അതാണ് വാക്കുകൾ അപ്പോ എന്താണ് ഈ അഹങ്കാരം എന്ന് പറയുന്ന ദോഷം എന്ന് പറയുന്ന എന്തായാലും അത് ഒരു കിരാതനെ പോലെയാണ് ആ കിരാതൻ എങ്ങനെയാണോ വാഗുരം ഈ ഇതിനെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് മായ ഈ അഹങ്കാരത്തെ ഉപയോഗിക്കുന്നത് കിരാതൻ കെണി ഒരുക്കിയിരിക്കുന്ന പോലെയാണ് മായ ഈ അഹങ്കാരമാകുന്ന കെണി ഒരുക്കിയിരിക്കുന്നത് ഞാൻ അതിൽ പെട്ടുപോയിരിക്കുന്നു യാനി ദുഃഖാനി ദീർഘാണി വിഷമാണ് മഹാന്തിച്ച അഹങ്കാരാ പ്രസൂതായി തൻ അഗാഖതിര ദീർഘമായ അനുഭവം അതും ഇത് ദീർഘകാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനാദിയായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് വിഷമാണ് പരിഹരിക്കാൻ കഴിയാത്തത് അതാണ് വിഷം മഹാമതി വളരെ വലിയ ദുഃഖങ്ങളാണ് ചെറുതൊന്നുമല്ല ഇതൊക്കെ രാമന് ചിന്തയിൽ നിന്നുണ്ടായതാണ് കൂടി ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചു ഇപ്പം പൂർവ്വകാലത്തെ കുറിച്ചും ഇനി വരാൻ പോകുന്ന കുറിച്ചും എല്ലാം ചിന്തിച്ചാണ് ഇതിനെ ഇത്രയും ദുഃഖങ്ങളൊക്കെ ഇത്ര വലുതാക്കി അഹങ്കാരാത്മസമുദായം ഇതെല്ലാം എന്താണ് അഹങ്കാരത്തിൽ നിന്ന് ജന്മം കൊണ്ടവയാണ് ഷൂ പ്രാണി പ്രസവി അഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ് അഗ്നി അഗാദ് അത് ഏതുപോലെയാണ് അഗം പർവ്വതം പർവ്വതത്തിൽ നിന്ന് ഖതിരായുക ഖതിരം എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള വൃക്ഷം ഖതിര ഖതിര ചൂർണമൊക്കെ ആയുർവേദക്കാർക്കറിയാം അപ്പോ പർവ്വതത്തിൽ എങ്ങനെയാണോ ഖതിരവൃക്ഷങ്ങൾ വളരെ ഉറപ്പോടെ നിൽക്കുന്നത് അതുപോലെയാണ് അഹങ്കാരത്തിൽ നിന്നുണ്ടായ അഹങ്കാരമാകുന്ന പ്രബോധത്തിൽ നിന്നുമുണ്ടായ ഉറപ്പുള്ള ഖദരവൃക്ഷങ്ങളെ പോലെയാണ് എന്ത് ഈ എന്റെ വിഷമങ്ങൾ ദുഃഖങ്ങളെല്ലാം എന്നുവെച്ചാൽ അഹങ്കാരത്തെ നിശ്ചിതമായി വിമർശിക്കുകയാണ് സമയത്തു സൈഹികേയാസ്യം ഗുണ പത്മഹിമാശയ സാമ്യ മോഘശരത്കാലം സാമ്യ മേഘശരത്കാലം അഹങ്കാരം രജാമ്യമാണ് ഞാൻ ഈ അഹങ്കാരത്തെ ശിക്ഷിക്കാൻ പോവുകയാണ് എങ്ങനെയുള്ളതാണിത് സമയത്തു സംഹിക്കേയ സംഹിക്കേയ അസ്യം സംഹിക്കേയൻ സംഹികായ പത്യം സന്നിഹിക്കേയം സംഹിക്കേയ സംഹിക എന്ന് പറയുന്ന ഒരു അസുര സ്ത്രീയാണ് ഈ അസുര സ്ത്രീയുടെ മകനാണ് സംഹിക്കേയൻ ഈ സംഹിക്കേയൻ ഒരിക്കലും ഒരു മണ്ടത്തരം ചെയ്തു ദേവാസുരന്മാരെ പാലാഴി കടന്നു അതിൽ നിന്ന് അമൃതം എന്നിട്ടിത് ഈ അമൃതം ദേവന്മാർക്ക് വിളമ്പിക്കൊടുക്കുമ്പം അവരുടെ ഇടയിൽ വേഷം മാറി പോയിരുന്നു ഈ സഞ്ചിക്ക് അമൃതം കുടിക്കാൻ വേണ്ടി ഇത് സൂര്യചന്ദ്രന്മാർ കണ്ടുപിടിച്ച് അവർ നേരെ വിഷ്ണുവിന് റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് മോശം വിഷ്ണു എന്ത് ചെയ്തു തന്റെ സുദർശന ചക്രം കൊണ്ട് ഈ ശകേവിന്റെ തലയം നടത്തും ഉടലും തലയും വേറുപെട്ടെങ്കിലും സകലം എന്റെ ടേസ്റ്റ് കിട്ടിയതുകൊണ്ട് തല രാഹുവായി ഉടന് കേതുവായി അങ്ങനെ രാഹു കേതുണ്ടായി ഈ രാഹുവിന് സൂര്യചന്ദ്രന്മാരോടുള്ള പക അടങ്ങാത്ത പക അതുകൊണ്ട് രാഹു എന്ത് ചെയ്യും ചന്ദ്രനെ വരുമ്പോൾ സൂര്യനെ വരുന്നു അങ്ങനെയാണ് എന്താണ് പക്ഷേ തല മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ അക്കസ്മയം കഴിയുമ്പോൾ കഴുത്തിൽ കൂടി തിങ്ങി പുറത്തു പോയി വിഴുങ്ങിയാൽ അവിടെ ഇരിക്കാൻ ആമാശയിരിക്കും അതുകൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ ലോകയിലായിപ്പോയി ഇത് എല്ലാവരും രാഹുഗ്രസ്ത ദിവാകരെ സദൃശവും എന്നൊക്കെ പറഞ്ഞ് അദ്വൈതികളെല്ലാം വളരെ പ്രമാണമായി സ്വീകരിക്കുന്ന ഒരു പൊട്ടക്കഥയാണ് അതാണ് പറയുന്നത് നമ്മുടെ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഇത് തൊണ്ണൂറ് ശതമാനം ഭാവനകളാണ് മനുഷ്യൻ നല്ല ഭാവനാശാലികളായ ആൾക്കാരുടെ ഭാവന അതിന് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുമായിട്ട് തൊണ്ണൂറ് ശതമാനം ബന്ധമില്ല ഒരു പത്ത് ശതമാനം മാത്രമേ അതിന് നിന്ന് നമുക്ക് അന്നത്തെ മനുഷ്യന്റെ ജീവിതവും ആ ചരിത്രവും അന്നത്തെ ചിന്തകളും ഒക്കെ പരിചയപ്പെടാൻ പറ്റും ബാക്കി മുഴുവൻ ഇങ്ങനെയുള്ള ഭാവനകളാണ് അതിനാണ് ഉള്ളിൽ പറയുന്നത് ശമയന്തു ശമിച്ച ഇന്ദു ശമിച്ച ഇന്ദു എന്ന് പറയുന്നത് എന്താണ് അമാവാസി എന്നാണല്ലോ ഗ്രഹണം സംഭവിക്കുന്നു അമാവാസിക്കാണ് ഗ്രഹണം സംഭവിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് സമയമിതു സൈനികേയ ആസ്യം സൈനികേയ ആസ്യം എങ്ങനെയാണോ ആ അമാവാസിയുടെ ചന്ദ്രൻ രാഹുവിന്റെ ആസ്യത്തിൽ ഉള്ളിൽ കടന്നു പോകുന്നത് അതുപോലെ അതുപോലെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ അഹങ്കാരം ഞാൻ ചിന്തിക്കാൻ പോവുകയാണ് അഹങ്കാരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു എങ്ങനെയാണോ രാമചന്ദ്രനെ ചന്ദ്രനെ പോലെ എന്നുവെച്ചാൽ രാവ് പൂർണ്ണമായി ചന്ദ്രനെ വിഴുങ്ങി പൂർണ്ണമായി ചന്ദ്ര അപ്രത്യക്ഷമാവുകയാണ് ഗുണം പത്മ ഹിമാശനി ഹിമം അശനിരിവ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഒമിതം വ്യാഘ്ര വി സാമാന്യ പ്രയോഗം പുരുഷോ വ്യാഘ്ര ഇവ പുരുഷ വ്യാഘ്ര ഉപമിത സമാസം പുരുഷൻ വ്യാഘ്രത്തെ പോലെയാണെന്നാണ് പുരുഷ വ്യാഘ്രൻ എന്ന് പറഞ്ഞല്ല പുരുഷൻ വ്യാഘ്രൻ എന്നല്ല അശനി എന്ന് പറയുന്നത് അശനിപാദം എന്താണ് അശനിപാദം എന്ന് പറയുന്നത് മഴക്കാലത്ത് ഇപ്പം തുലാവർഗത്തിൽ അശനിവാദം ധാരാളം ഉണ്ടാകാറുണ്ട് എന്താണ് ആ ഇതിനെ കുറിച്ച് ഈ ഇടിയും മിന്നലും തമ്മിലുള്ള ബന്ധമൊന്നും പഴയ ആൾക്കാർക്ക് അറിയില്ല അന്ന് അവര് വിചാരിച്ചിരുന്നത് ഈ മിന്നൽ തുടർന്നൊരു ഇടി ഇതിൽ നിന്നാണ് വജ്രം ഉണ്ടാകുന്നതെന്നാണ് അശ്വനിക്ക് വജ്രം എന്ന് പറഞ്ഞു ഭൂമിയിൽ വജ്രം ഉണ്ടാകുന്നത് എന്താണോ ഈ മിന്നൽ പിണർ ഭൂമിയിൽ പതിയുമ്പോഴാണ് വജ്രം വജ്രം ഉണ്ടാകുന്നത് വജ്രം പോലെ തിളക്കുന്ന ശക്തിയുള്ളത് ആയ മറ്റുള്ളവ ഇല്ലല്ലോ അങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ പഠിച്ചുകൊണ്ട് പറയുന്നു അതുകൊണ്ടാണ് അതിന് എന്താണ് ഇപ്പോ ഹിമം അശനി പോലെയാണ് ഹിമം എന്ന് പറയുന്നത് മഞ്ഞാണ് വജ്രം എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യമാണ് വജ്രം എന്ന് പറയുന്നത് വളരെ മന്ദമാണ് ഉരുകി പോകുന്നതാണ് അശനി എന്ന് പറയുന്നത് വജ്രം എന്ന് പറയുന്നത് ഒരിക്കലും മുറിക്കാൻ പറ്റാത്ത ഒരു ലോഹം ഇതിന് വളരെ കട്ടിയുള്ളതാണ് ഇത് മുറിക്കാൻ പറ്റാത്ത വളരെ കട്ടിയുള്ളതാണ് അപ്പൊ ഹിമമാകുന്ന അശനി ഹിമ അശനി പോലെ ആയാലോ അതെന്ത് ചെയ്യുന്നു ഗുണപത്മം വളരെ മനോഹരമായ ഒരു പത്മത്തെ മഞ്ഞ് നശിപ്പിക്കും ഒരു മനോഹരമായ മൃദുവായ ഒരു പത്മത്തെ സംബന്ധിച്ചിടത്തോളം താമരയെ സംബന്ധിച്ചിടത്തോളം ഹിമോ എന്ന് പറയുന്നത് ഒരു വജ്രം പോലെയാണ് നശിപ്പിച്ച കളയുന്നുണ്ടാവും എങ്ങനെയാണോ ചുരുക്കത്തിൽ മഞ്ഞ് എല്ലാ പുഷ്പങ്ങളെയും നശിപ്പിക്കും അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നു ഇവിടെ രാമൻ പറയുന്നത് ഞാൻ എന്റെ അഹങ്കാരത്തെ നശിപ്പിക്കുമെന്നാണ് പിന്നെ സാമ്യമേക ശരത്കാലം സാമ്യമേകം മേഘ എന്താണ് സമഭാവമാണ് സാമ്യം മേഘത്തിൽ എന്ന് പറയുന്നതിന് സാമ്യം എന്ന് വിശേഷിക്കാറുണ്ട് കാരണം മേഘം മഴ തരുന്നു മഴ തരുമ്പോൾ അതെന്ത് ചെയ്യുന്നു അതിന് പക്ഷഭേദമില്ല ബ്രഹ്മസൂത്രത്തിലൊരു ഉദാഹരണമാണ് അത് എന്താണ് മുൾച്ചെടിക്കും വെള്ളം കൊടുക്കും ആപ്പിൾ മരത്തിനും വെള്ളം കൊടുക്കും തുല്യമാണ് അങ്ങനെയുള്ളതാണ് മേഘം ആ മേഘത്തെ ശരത്കാലം എന്ന് പറയുന്നത് ശരത്കാലം എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ തുലാവർഷം കഴിഞ്ഞു വരുന്ന കാലമാണ് ശരത്കാലം നമ്മുടെ നാട്ടിൽ എന്നുവെച്ചാൽ ഒരു മഞ്ഞുകാലം മേഘമില്ലല്ലോ അതാണ് ശരത്കാലം വേണ്ടതെന്നും പറയാം എന്നുവെച്ചാൽ ആ കാലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ പിന്നെ ആകാശം തെളിഞ്ഞിരിക്കും അവിടെ മേഘമില്ലാതെ അപ്പോ എങ്ങനെയാണോ ആ കാലം മേഘത്തെ നശിപ്പിക്കുന്നത് പിന്നെ നല്ല മേഘം കാണുമെന്ന് പിന്നെ കർക്കിടകത്തിൽ പോകണം അപ്പോൾ ശരത്കാലം എങ്ങനെയാണോ മേഘത്തെ നശിപ്പിക്കുന്നത് അതാണ് ശരത് കാല ചന്ദ്രിക എന്ന് പറഞ്ഞ് പാട്ട് പാടുന്നത് കാരണം അതാണ് ചന്ദ്രന് നല്ല തിളക്കമാണ് ശരത്കാലത്തിലാണ് ചന്ദ്രന് ഏറ്റവും കൂടുതൽ ശോഭയുള്ളത് കാരണം ഇതിന് ദേവന് അങ്ങനെ അതുപോലെ ശരത്കാലം എങ്ങനെയാണോ മേഘത്തെ നശിപ്പിക്കുന്നത് അതുപോലെ അഹങ്കാരം തെറ്റാമോഹം ഞാൻ അഹങ്കാരത്തെ ത്യജിക്കുന്നു ഇനി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത് അവസാനം വരെ ഇങ്ങനെ ആവർത്തി അവസാനം പറയും സർവാപതാം നിലയം അബ്ദ്രുവം അന്തരസ്ഥം എല്ലാ ആപത്തുകൾക്കും ഇരിപ്പിടമാണ് ഈ അഹങ്കാരം അധ്രുവം ഇത് സ്ഥിരമല്ല അത് രാമൻ ഉദ്ദേശിക്കുന്ന ആത്മബോധം കൊണ്ട് എന്ത് ചെയ്യുന്നു അത് നശിക്കുന്നു അന്തരസ്ഥം മനസ്സിൽ സ്ഥിതി ചെയ്യുന്നു ഉന്മുക്ത ഉത്തമ ഗുണേന ഒരു ഉത്തമ ഇല്ലാത്ത യാതൊരു നല്ല ഗുണവും ഇല്ലാത്തതാണ് എന്താ അഹങ്കാരം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇത് പറയുന്നത് ഈ പറയുന്ന ദമ്പോ ദർപ്പോ അഭിമാനം എന്നൊക്കെ പറയുന്നിടത്ത് ആധ്യാത്മികമായ രീതിയിൽ നിഷേധിക്കുന്ന അഹങ്കാരത്തെ നേരത്തെ ചോദിച്ചത് പക്ഷെ അഭിമാനം എന്ന് പറയുന്നത് ഇത് നല്ല വശമാണ് എന്നുവെച്ചാൽ ഗുണവശങ്ങളും അത് നമ്മൾ മനസ്സിലാക്കി ഇത് പറയുന്ന അതിന്റെ ദോഷവശത്തെയാണോ ശരിയാണോ ആൾക്കാരും ദോഷം തന്നെയാണോ അതിനെ ന്യായീകരിക്കുകയല്ല പക്ഷെ അഹം അഹങ്കാരം എന്ന് പറയുന്നതിനകത്ത് അത് ദോഷം മാത്രമുള്ളതാണ് ഈ പറയുന്ന പോലെ ഒരു അതിന്റെ ദോഷത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ദോഷം മാത്രമുള്ളതാണ് അതിന്റെ ഗുണത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുണം ഗുണം എന്താണ് അഹങ്കാരത്തിന്റെ ഗുണം അഹമിതി ജ്ഞാനം കരോതി അനേക അഹങ്കാരം എന്നാണ് പറയുന്നത് അഹം എന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണോ അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത് അതൊരു അഹംവൃത്തിയാണ് അഹംവൃത്തിയാണ് ഈ അഹംബോധം ഉണ്ടാകുന്നത് അഹങ്കാര ആശ്രയിക്കുകയും മനോമാത്രസ്യ ഗോചര ആത്മാവിന്റെ ലക്ഷണം പറയുമ്പോൾ പറയുകയാണ് ആത്മാവിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത് അഹങ്കാരത്തിന്റെ ആശ്രയമാണ് മനോമാത്രസ്യ ഗോചര മറ്റൊരു ഇന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാൻ കഴിയാത്തതാണ് അപ്പൊ അഹങ്കാരം എന്ന് പറയുന്നത് വളരെ സഹായിയാണ് എന്തിന് ആത്മാവിനെ അറിയും കാരണം നമ്മൾ ആത്മാവിനെ അറിയുന്ന അഹങ്കാരത്തിന്റെ ആശ്രയമായിട്ടാണ് അതാണ് യുഷ്മദസ്മത് പ്രത്യേക ഗോചരയോഹോ അസ്മത് പ്രത്യേക ഗോചരം എന്ന് പറയുന്നത് എന്തിനാണ് ആത്മാവിനെ ഒന്നിന്റെ ഏതൊന്നിന്റെയും ദോഷത്തെ കുറിച്ച് മാത്രം ചിന്തിക്കണമെങ്കിൽ അത് ദോഷമേ ഉള്ളൂ അഹംബോധം ഏ ഇവിടെ പറയുന്നത് ഒരേ അഹംബോധം എന്ന് പറയുന്ന രണ്ടില്ല ഒന്നേ ഉള്ളൂ അതിന്റെ ദോഷത്തിന് പ്രാധാന്യം ഇവിടെ പറയും അഹംബോധം ഒരിക്കലും ഒരാൾക്ക് രണ്ടുണ്ടാവത്തില്ല ഒന്നേ ഉണ്ടാവത്തില്ല അത് നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കുന്നു എങ്ങനെ നിർവചിക്കുന്നു അതിനെ ഗുണപരമായി കാണുന്നു ദോഷപരമായി കാണുന്നു എന്നുള്ളതാണ് അഭിമാനം എന്ന് പറയുന്നത് എന്താണ് അതിന് ദോഷപരമായിട്ടുമുണ്ട് ഗുണപരമായിട്ടുമുണ്ട് അഭിമാനം നമുക്കതിന്റെ ദോഷങ്ങൾ ഒരുപാട് കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ ഗുണങ്ങളും കണ്ടെത്താം രണ്ടും കണ്ടെത്തും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിൽ ഏതവസരത്തിലും നിങ്ങൾ ആത്മീയമാണോ ഭൗതികമാണോ ഏത് രംഗത്തും മനുഷ്യന് എന്താണ് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത് അത് മനുഷ്യന് കൂടിയേ തീരും അത് അഹങ്കാരമുണ്ട് ആത്മാഭിമാനം എന്ന് പറയുമ്പോൾ അതിന് അറിയുന്നു ആത്മാഭിമാനം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ഇംഗ്ലീഷിൽ പറയും സെൽഫ് എസ്റ്റീം എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ അർത്ഥം നമ്മളീ പറയുന്ന ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല ഒരു വ്യക്തി ഒരു ജീവി ഒരു ഒരു വ്യക്തി എന്നതാണെങ്കിൽ എന്ത് വേണം ഏ ആ തന്നെ കുറിച്ചുള്ള ബോധ്യം അതാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത് തന്നെ കുറിച്ചുള്ള തന്റെ തന്നെ വിലയിരുത്തൽ അതാണ് സർഫേസ് ചെയ്യുന്നത് എന്നുവെച്ചാൽ തന്നെ കുറിച്ചുള്ള തന്റെ തന്നെ മൂല്യബോധം അതില്ലെങ്കിൽ അവൻ പിന്നെ യൂസ്ലെസ് ആണ് അങ്ങനെ ഒരു മൂല്യബോധം ഇല്ലാതെ വരുമ്പോഴാണ് ആൾക്കാർ ആശ്രമങ്ങളിലേക്കൊക്കെ ഓടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നില്ല നിങ്ങൾ സഹിക്കണം വേറെ എന്ന് വെച്ചാൽ എന്താണ് ആ തന്നെ കുറിച്ചുള്ള മൂല്യബോധം എന്ന് വെച്ചാൽ സംശയിക്കേണ്ട നമ്മൾക്ക് നമ്മൾ തന്നെ മാർക്കിടുന്നു സ്വയം നമ്മൾ നമുക്ക് മാർക്കിടുന്നു അതെങ്ങനെ മാർഗമില്ല തന്റെ ഉത്തമമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനം നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ മാർക്കിടാറുണ്ട് മറ്റോട് നമുക്ക് മാർക്കിടാറുണ്ട് അത് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിത്രങ്ങളുടെ മാർക്ക് ആയിരിക്കും ശത്രുക്കളുടെ മാർക്ക് ആയിരിക്കും ഇതൊന്നുമല്ല വഴിയെ പോകുന്നത് നമുക്ക് മാർക്ക് കിട്ടിത്തുള്ളൂ നമ്മളോട്ടൊരു ബന്ധവും വേണ്ട നമ്മളെ അറിയും വേണ്ട ഒന്നും വേണ്ട പക്ഷെ അതിലൊന്നുമല്ല കാര്യം നമ്മൾ നമുക്ക് മാർഗം അതിന് സെൽഫ് എസ്റ്റീം അത് ആവശ്യമാണ് ഒരു മനഃശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ആത്മബോധ്യം ഒരുവനില്ലെങ്കിൽ ആത്മബോധ്യം എന്ന് പറയുന്നത് തന്റെ കഴിവുകളെക്കുറിച്ച് തന്റെ പോരായ്മകളെക്കുറിച്ച് ഉള്ള ശരിയായ ബോധ്യം അങ്ങനെ ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ ഏത് അവസ്ഥയിലായാലും ഏത് അവസരത്തിലായാലും ഏത് തരത്തിലുള്ള ജീവിതത്തിലായാലും അതില്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം യൂസ്ലെസ് ആയിട്ട് കിട്ടുന്നു മറ്റെന്തൊക്കെ നമുക്ക് ഫാക്കൾട്ടീസ് ഉണ്ടായാലും ശരി കഴിവുകൾ ഉണ്ടായാലും ശരി ഈ പറയുന്ന ആത്മബോധ്യം ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ പ്രത്യേകിച്ച് യാതൊരു പ്രോഗ്രസ്സും ഉണ്ടാകത്തില്ല നമ്മൾ നമ്മളെ കുറിച്ച് അറിയണം ചിന്തിക്കണം മനസ്സിലാകണം അത് എന്താണ് ഈ പറയുന്ന അതിനാണ് പറയുന്ന ആത്മാഭിമാനം എന്ന് പറയുന്നത് അല്ല അഹങ്കാരത്തെ രണ്ടും കൂടെ കൂട്ടിക്കൊഴിക്കുന്നു നമുക്ക് നമ്മളെക്കുറിച്ച് ബോധ്യമുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നീങ്ങേണ്ട വഴി നമുക്ക് നീങ്ങാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നീങ്ങിയാണ് നമ്മളെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാതെ നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഏത് മേഖലയിലായാലും ശരി അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരുപാട് തിരിച്ചടികളും പരാജയങ്ങളും മാത്രമല്ല ആന്തരികമായ സംഘർഷങ്ങൾ ടെൻഷൻ അത് മറ്റു മറിച്ചൊക്കെ അതുകൊണ്ട് ഇതിന് ഗുണപരമായ വശമുണ്ട് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അത് എപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണ് ഹൈ ആയിരിക്കും സ്ട്രോങ് ആയിരിക്കും തന്നെ കുറിച്ച് തന്റെ വിലയിരുത്തൽ എന്തായിരിക്കണം വയ്യായിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ശരിയായ ബോധ്യപ്പെടലായിരിക്കണം അത് വളരെ ശക്തവുമായിരിക്കും അങ്ങനെ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഏത് ജീവിതത്തിലായാലും ശരി പ്രതിസന്ധികളെ നമുക്ക് നേരിടാൻ പറ്റും അതിനെ അതിജീവിക്കാൻ പറ്റും അതിനാണ് സ്ട്രോങ് ആയിരിക്കുന്നത് എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും പ്രതിസന്ധി പക്ഷെ നമ്മുടെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ ശരി ശക്തമല്ലെങ്കിൽ പ്രതിസന്ധികൾ നമ്മൾ പതറിക്കും ശക്തമാണെങ്കിൽ ഒന്ന് പതറിയാലും തിരിച്ചു കയറി തിരിച്ചു കയറി മുന്നോട്ട് ലോകത്തിലുള്ള എന്താണ് വിജയം നേടിയത് വെച്ചാൽ ഏത് മണ്ഡലത്തിലാണോ അവർ പ്രവർത്തിക്കുന്നത് ആ മണ്ഡലങ്ങളിലെല്ലാം വിജയം നേടിയ ആൾക്കാരെ മുഴുവൻ അവരെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം മനഃശാസ്ത്രജ്ഞന്മാരും പഠിക്കുന്നു അങ്ങനെയുള്ളവരുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഒരു സംശയമില്ലാതെ വളരെ ഹൈയും സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് അവർ വിജയം നേടുന്നത് ഏത് മണ്ഡലത്തിലനുസരിച്ച് രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും മറ്റ് മേഖലകളിലായാലും ശരി എന്തിന് ആത്മീയതയെ പോലെ നമ്മൾ സാധാരണ അവരുടേതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പറയും അത് കാരണം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ സെൽഫ് എസ്റ്റീം മലയാളത്തിൽ പറഞ്ഞ ആത്മാഭിമാനം എന്ന് തന്നെ പറയാനുണ്ട് ട്രാൻസ്ലേഷൻ പക്ഷെ അത് അഭിമാനം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ഗംഭോ ദർഭോ പാടും നമ്മൾ തെറ്റായ കാരണങ്ങൾ അങ്ങനെ അതിൽ പിന്നെ എന്താണ് വരുന്ന ഒന്നാണ് അഹങ്കാരം എന്ന് പറയുന്നത് അതും വരാം അതിനുള്ളിൽ തന്നെ എന്താണ് ഇൻഫ്ലേറ്റഡ് സെൽഫ് എസ്റ്റീം അങ്ങനെയുണ്ടാവും നമുക്ക് സ്വയം തോന്നും ഞാനൊരു വലിയ കേമനാണ് എന്ന് തോന്നും അതിനാണ് കാര്യം താൻ തന്നെ കുറിച്ച് വിലയിരുത്തുന്നുണ്ട് തന്നെ താൻ സ്വയം ബോധ്യപ്പെടുന്നുണ്ട് അത് തെറ്റായ രീതിയിലാണ് ഞാൻ എന്തു വന്നാലും നിങ്ങൾക്കില്ല എനിക്ക് വളരെ ശക്തമായ ഒരു കൊണ്ട് അങ്ങനെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്നൊക്കെ സ്വയം ധരിച്ചിരിക്കുന്നു അങ്ങനെ വരുന്നവരുടെ അടയാളം എന്താണ് അവരൊരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരിക്കലും ചെവി കൊടുക്കത്തില്ല അഭിപ്രായങ്ങളൊന്നും സ്വീകരിക്കത്തില്ല എപ്പോഴും എന്താണ് തന്റെ ചിന്തകൾക്കനുസരിച്ച് തന്റെ തീരുമാനങ്ങളാണ് അത് എന്താണ് ഊതി വീർപ്പിച്ചത് മെരുവുണ്ണ പോലെ ഊതി വീർപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാഭിമാനമാണ് അതിനെ നമ്മൾ ഈഗോ അഹങ്കാരവും അത് ഇതിന്റെ ഒരു ഭാഗമാണ് അത് ഏത് നിമിഷം പൊട്ടിപ്പോകും അവന് പിള്ളേരില്ല അതും പാടില്ല പിന്നെ വൾണറബിളായിട്ടുള്ള ടെസ്റ്റിംഗ് ലോ ആൻഡ് വൾണറബിൾ എന്ന് നമുക്ക് തന്നെ കുറിച്ച് കുറച്ച് കാഴ്ചപ്പാടൊക്കെ ഉണ്ട് പക്ഷെ അത് ഹൈ വളരെ ലോ ആണ് അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു ഏത് സമയവും അത് വിപരീത പരിസ്ഥിതികളിൽ ആടി ഒഴുകി അത് ഹൈ ആൻഡ് സ്റ്റേബിൾ അല്ലെങ്കിൽ ഹൈ ആൻഡ് സ്ട്രോങ് ആയിരിക്കും രണ്ടിനും വ്യത്യാസം ഹൈ ആൻഡ് സ്റ്റേബിൾ എന്ന് വെച്ചാൽ സൂപ്പർ അവന് ഒരു ഒലച്ചലുമില്ലാതെ മുമ്പോട്ട് പോകും അവന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ഏത് രംഗത്തായാലും ശരി സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴ്ചകൾ കുറിച്ചാലും കരകയറി ലോ ആൻഡ് വണ്ണറുകളാണെങ്കിൽ അവരാണ് എവിടേക്ക് ഓടുന്നത് കേട്ടില്ല ആ വെച്ചാൽ അവർ വളരെ സെൻസിറ്റീവായിരിക്കും വളരെ ഇമോഷണലായിരിക്കും അവര് എപ്പോഴും വളരെ ടെൻഷൻ പ്രകടിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും അവർക്ക് സ്വയം അവനവനെ കുറിച്ചുള്ള ശരിയായ ഒരു വിലയിരുത്തൽ നടത്തുക അസാധ്യമാണ് അവർക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഒന്നുകിൽ അവർ ഇങ്ങനെയുള്ള ആധ്യാത്മികമായ മാർഗങ്ങളിലേക്ക് തിരിഞ്ഞ് ജീവിതത്തിൽ ഒരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കും അതാണ് അല്ലെങ്കിൽ അവർ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരൊരു സൂപ്പർ ഈഗോയ്ക്ക് കീഴടങ്ങിയിരിക്കും അങ്ങനെ ജീവിക്കുന്നു എവിടെ കീഴടങ്ങൽ കാണുന്നു അവിടെയൊക്കെ ഇതാ പ്രശ്നം അത് അവരുടെ പേഴ്സണാലിറ്റി വ്യക്തിത്വം എന്ന് പറയുന്നത് വളർന്നറപ്പിലാണ് നിങ്ങൾ വീടുകളിൽ കാണാൻ എന്താണ് ഭർത്താവിനെ ചവിട്ടും തൊഴി എല്ലാം സഹിച്ചു കഴിയുന്ന ഭാര്യമാര് എന്നിട്ട് അതിനെ ഒരു ആകർഷകത്തിരിക്കും ഞാൻ സീതയാണ് മറ്റേ ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ ഭാര്യയുടെ ചവിട്ടും തൊഴിയൊക്കെ കൊണ്ട് ദുഃഖമൊക്കെ പോയിട്ട് ജീവിക്കുന്ന ഭർത്താക്കന്മാരും തിരിച്ച് ഇതൊക്കെ നമ്മളുടെ സമൂഹത്തിൽ കാണാം അതിന് മഹാഭാരതമൊന്നും വായിക്കും നമ്മുടെ അടുത്തുള്ള വീടുകൾ ചിലപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ കാണും ഇവിടെയൊക്കെ പ്രശ്നം ഇതാണ് അവർക്ക് ഇതിനെ കുറിച്ചൊരു ധാരണയില്ല സെൽഫ് എസ്റ്റീം എന്നൊക്കെ ഇതിനെ കുറിച്ച് ആൾക്കാർക്ക് ധാരണയുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന യുവതയ്ക്ക് ഇതിനെ കുറിച്ചൊക്കെ ധാരണയുണ്ട് അടുത്ത കാലത്ത് ഞാനൊരു ചെറുപ്പക്കാരനോട് സംസാരിച്ചു അവൻ പറഞ്ഞു എന്റെ പ്രൈസ് ടാഗ് ഞാൻ എന്നിൽ തന്നെ കെട്ടിയിരിക്കുകയാണ് അത് അത് വേറെ വിലയിരുത്തലല്ല എന്റെ തന്നെ മൂല്യബോധമാണ് എന്ന് പറയുന്നതിനുള്ള ആത്മവിശ്വാസമുള്ള തലമുറ കൂടി വരുന്നുകൊണ്ടാണ് നമുക്ക് ആശ്രമങ്ങളിലെല്ലാം ആൾ കുറഞ്ഞു വരുന്നത് അതാണ് അതിന്റെ കാരണം എന്നോട്ടൊരാൾ പറഞ്ഞാണ് ഞാൻ ഉപദേശിച്ചുള്ളതെന്ന് പേടിച്ച് പറഞ്ഞാണ് ഞാനങ്ങനെ ആരും ഉപദേശിക്കാനൊന്നും പാടില്ല അപ്പൊ അത് എന്താണ് ഇതിന്റെ ഗുണപരമായൊരു വശമാണ് അതുകൂടെ നമ്മൾ മനസ്സിലാക്കും പക്ഷെ ഈ ആധ്യാത്മികമായ രംഗത്ത് വരുമ്പം നമ്മൾ ഇത് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ആധ്യാത്മികത എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം അതൊരു വ്യക്തിനിഷ്ഠമായ കാര്യമാണ് നമ്മൾ വ്യക്തിനിഷ്ഠമായ ഈ പറയുന്ന അഹംബോധം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമല്ല അത് വ്യക്തിക്കുണ്ട് ഒരു സമൂഹത്തിനുണ്ട് ഒരു രാജ്യത്തിനുണ്ട് മനുഷ്യ സമുദായത്തിന് മൊത്തമുണ്ട് ഈ അഹംബോധം കേവലം ഒരു വ്യക്തി ഒതുങ്ങുന്നതല്ല അതൊരു സാമൂഹിക കാഴ്ചപ്പാട്ടുള്ള ഒരാൾക്ക് ഇത് മനസ്സിലാകാൻ പറ്റും ഇപ്പൊ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട് നിങ്ങൾ എന്താണ് ആത്മനിർഭർ എന്താ അതൊരു രാജ്യത്തിന്റെ അഹംബോധമാണ് self reliance independent self sufficient എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അത് പ്രയോഗിക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്തിന് പോലും അതുണ്ട് അവിടെയുണ്ട് ഈ സെൽഫ് ഞാൻ അത് കേവല വ്യക്തിയിലല്ല അത് സാമൂഹ്യ ബോധമുള്ള ഒരാൾക്ക് അത് മനസ്സിലാകും അപ്പോ നമ്മളെന്ത് ചെയ്യുന്നു ആത്മീയത എന്ന് പറയുന്നതിന് ഒരു സങ്കുചിതമാകുമ്പോൾ നമുക്കതൊന്നും പിടിയില്ല ആത്മീയത എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ എന്താണോ വ്യക്തിനിഷ്ഠമല്ല അത് സാമൂഹികവുമാണ് അതിനൊരു സാമൂഹിക വശം കൂടെ ഉണ്ട് അങ്ങനെ വരുമ്പോഴേ നമുക്ക് ആ സെൽഫ് എസ്റ്റീമിനെ കുറിച്ചുള്ള ശരിയായ ബോധം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് എന്താണ് ഇവിടെ രണ്ട് വിരുദ്ധമായ ആശയങ്ങളുണ്ട് ഒന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈഗോ അഹംബോധം ഇതിനെ നമ്മൾ സറണ്ടർ ചെയ്യുക ഇതിന്റെ ഒരു വശമാണ് അപ്പൊ എന്തിനാണ് നമ്മൾ സറണ്ടർ ചെയ്യേണ്ടത് എന്തിനാണ് ആ നമ്മൾ പറയുന്ന ഈ ദുഷിച്ച സാധനം ഇവിടെ രാമൻ പറയുന്നത് ദുരഹങ്കാരം തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒന്നുണ്ട് ഏതാണ് ഇവിടെ പറയുന്ന ആത്മാഭിമാനം നിങ്ങൾ ആത്മാഭിമാനം നിങ്ങളെ ഞാൻ പറയുന്നില്ല നമ്മൾ നിങ്ങൾ സംസാരിക്കുന്നത് വന്നുപോകുന്ന ഒരു പെശറാണ് നിങ്ങൾ ക്ഷമിക്കുന്നു ഈ നമ്മൾ ഈ ആത്മാഭിമാനത്തെ വളർത്തിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വഴി പോകുന്നവരൊക്കെ നമ്മുടെ തലയിൽ കയറി നിരകും മനസ്സിലായോ അത് വല്ലവന്റെ പിടലിൽ സ്വന്തം തല വെച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു അഭ്യാസം ആവശ്യമില്ലാത്തടത്ത് എല്ലാം കൊണ്ട് സറണ്ടർ ചെയ്യാൻ പറ്റും ഈ സറണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഭയങ്കര സംഭവമാണ് വിചാരിച്ച് നടക്കുന്ന ആത്മീയ പ്രശ്നക്കാരൻ തിരിച്ചറിയും പാടില്ല അത് നമുക്ക് ഒഴിവാക്കേണ്ടി സെറണ്ടർ ചെയ്യേണ്ടി ചെയ്യേണ്ടതുണ്ട് അതൊക്കെ എന്താണ് എല്ലാ യുദ്ധങ്ങളും സറണ്ടർ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് സറണ്ടർ ചെയ്യുന്ന ഇതിനും വലിയൊരു കുഴപ്പം പിടിച്ചവർ എന്താണ് അഹങ്കാരത്തിലായിരിക്കും നിങ്ങൾ സറണ്ടർ ചെയ്യുന്നത് നമ്മൾ തന്നെ അത് ചെറിയിട്ടില്ല ഇതെവിടെ കൊണ്ട് സറണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞു നടക്കുകയാണ് കള്ളനെ താക്കോലേൽപ്പിക്കുന്നവരായിരിക്കും അങ്ങനെ വരാൻ പാടില്ല മറിച്ച് എന്താണ് ഇതേ ഒരേ അഹംബോധം അഹങ്കാരം എന്ന് പറയുന്നത് ഒരേ അഹങ്കാര ബോധത്തിന്റെ തന്നെ ശരിക്കും ഗുണപരമായ ഒരു വശമുണ്ട് ദോഷപരമായ വശമുണ്ട് ആ ഗുണപരമായ ഒരു ഒന്നിനെ വളർത്തിയെടുക്കുന്നവനാണ് ശരിയായ വ്യക്തിത്വമാണ് അവനാണ് ശരിക്കും എന്തായി മാറുന്നത് ഇൻഡിപെൻഡന്റായി മാറുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏതുപോലെ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസുഖം ബാധിച്ച ഒരു ശിശുവിനെ പോലെയാകും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അസുഖം ബാധിച്ച ശിശു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഏ മനസ്സിലാവും എന്താണ് ഏ ഒരു അസുഖം ബാധിച്ച ഒരു ശിശുവിന് ഒരിക്കലും ഒരു ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റത്തില്ല ആരെങ്കിലും കൊണ്ടുപോകണം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും പറയാൻ പറ്റത്തില്ല എനിക്ക് വയറ്റുവേദന പുറം വേദനയാണ് പറയാൻ പറ്റുമോ ഏ വേദന അതറിയുന്നുണ്ട് അതുകൊണ്ടാണ് നിലവിളിക്കുന്നത് അതിരുന്ന് മോങ്ങും ഞാൻ ഞാൻ മോങ്ങിക്കൊണ്ടിരിക്കുന്നു അതിലൊരിക്കലും ഡോക്ടറോട് പറയാൻ പറ്റത്തില്ല എന്താണ് ഇതാണ് എന്റെ പ്രശ്നം അവരിക്കലും പറയാൻ പറ്റില്ല ആ സമയം മുതിർന്നവരാണെങ്കിലോ ഏ മുതിർന്നവരാണെങ്കിൽ അവർക്കത് പറയാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും നിങ്ങളൊരു ഡോക്ടറെ കണ്ടാൽ നിങ്ങളുടെ പ്രശ്നം തീരത്തില്ല നിങ്ങളൊരു ഡോക്ടറെ കണ്ടാൽ ഡോക്ടർക്ക് തലവേദനയായി മാറും എന്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾക്ക് ഡോക്ടറോട് പറയാനും അറിയത്തില്ല ഡോക്ടർ എന്ത് ചെയ്യണം കുഴൽ വെച്ച് പരിശോധിക്കണം എന്നാൽ ഡോക്ടർക്ക് എല്ലാം പിടികിട്ടും എല്ലാം മുടി കിട്ടത്തില്ല അപ്പൊ ഡോക്ടറെ നിങ്ങൾ വെട്ടിലാക്കും ഡോക്ടർക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും പിന്നെ എന്ത് ചെയ്യും ഡോക്ടർ ഒരുപാട് പ്രശ്നം അതും നടത്തി നടത്തി അവസാനം കണ്ടുപിടിച്ച് നല്ല ഡോക്ടറാണെങ്കിൽ ചികിത്സിക്കും ആശയം നിങ്ങളെയൊന്ന് പറയാൻ എന്റെ പ്രശ്നം ഹാർട്ടിനാണ് ലിവറിനാണ് കിഡ്നിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതറിയാമല്ലോ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആത്മീയ പ്രശ്നക്കാർ കൊതുകിന് ഉപരി കുറവ് ആത്മീയ പ്രശ്നക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എന്താണ് ഏ ആത്മീയത തന്നെയാണ് ഇവരുടെ പ്രശ്നം അല്ല സംസാരം ലൗകികം ലവം പറയുന്നതല്ല എന്താണ് മായയിലൊന്നും അല്ല പ്രശ്നം ആത്മീയത തന്നെയാണ് പ്രശ്നം അതൊരു അഴിയാത്ത കുരുക്കാണ് ഇവിടെ പറഞ്ഞ വാകുല പിരാതന്റെ വാകുലം പോലെ അത് വെച്ചാൽ ഈ ശിശുവിനെ പോലെയാണ് തന്റെ പ്രശ്നത്തെ സ്വയം തിരിച്ചറിഞ്ഞ് എന്താണ് ഡോക്ടറോട് വിവരം പറയാൻ പറ്റില്ല മറിച്ച് നിലവിളിച്ചുകൊണ്ടേ അതാണ് ഈ കരയുന്ന ആത്മീയക്കാർക്ക് ആ അപ്പോ പറയുന്ന ആത്മീയത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിലുണ്ടായാലും എല്ലാ മനുഷ്യർക്കും വേണ്ടാണ് ആത്മീയത മനുഷ്യന്റെ ഏത് രംഗത്തായാലും ആത്മീയത കൂടിയിരിക്കും ഇതാണ് അപ്പോ അവൻ അവനെ തിരിച്ചറിയുന്നതിനാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അവന്റെ പ്രശ്നത്തെ മനസ്സിലാക്കുന്നു ചിലപ്പോൾ ആ പ്രശ്നം അവന് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റിയ ഒരു ഡോക്ടറെ കാണും എന്റെ പ്രശ്നങ്ങളില്ലാതെയാണെന്ന് അവതരിപ്പിക്കുന്നു ഡോക്ടർ പെട്ടെന്ന് ചികിത്സ നിശ്ചയിക്കുന്നു പ്രശ്നത്തെ പരിഹരിക്കുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചടിച്ച് ആത്മീയ പ്രശ്നക്കാരനായി ജീവിക്കത്തില്ല അതുകൊണ്ട് തിരിച്ചറിയാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുപോലെ ഒന്നാണ് ഈ ആത്മനിർഭരം എന്ന് പറയുന്നത് ആത്മീയതയുടെ ആത്യന്തികമായ പ്രയോജനം എന്താണ് ഇൻഡിപെൻഡന്റ് ആകുക എന്നുള്ളതാണ് അത് തന്നെയാണ് അതിന്റെ പരമപ്രയോജനം നമുക്ക് എത്രമാത്രം കഴിയില്ല കഴിയില്ല എന്തുകൊണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതാണ് പ്രശ്നം നമ്മൾക്ക് ആത്മാഭിമാനമില്ല അതാണ് പ്രശ്നം അപ്പൊ അത് ഞാൻ നേരത്തെ ചോദിച്ചുകൊണ്ട് അതിന്റെ ഒരു നല്ല വശം കൂടെ പറഞ്ഞെന്നുള്ള കാര്യം അപ്പോൾ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏത് ജീവിത സാഹചര്യത്തിലായാലും ശരി എവിടെ ആയാലും ശരി അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടൊരാൾ ജീവിക്കുക എന്ന് പറയുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ അവന് എന്താണ് പ്രോഗ്രസ് ചെയ്യാൻ പിന്നെ നമുക്ക് വരുന്ന പ്രശ്നം എന്താണ് നമുക്ക് നമ്മളെക്കുറിച്ചൊക്കെ അറിയാം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം പക്ഷെ നമുക്ക് വരുന്ന പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കും ഒരു പൂർണ്ണത ആഗ്രഹിക്കും അവിടെയാണ് തകരാറ് പറ്റും നമ്മൾ നിരന്തരം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പൂർണ്ണതയെ കൈകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം കാരണം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഒരു പൂർണ്ണനായി തീരും എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ഈ ആത്മാഭിമാനം അപൂർണമായി അതുകൊണ്ട് പ്രയോജനമില്ലാതെ അപ്പോ നമ്മൾ ഒരിക്കലും പൂർണ്ണതയെ ആഗ്രഹിക്കരുത് പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ് അസാധ്യമാണ് മറിച്ച് നമുക്കെന്താണ് പ്രോഗ്രസ് ആഗ്രഹിക്കണം പുരോഗതി മാത്രമേ നമ്മൾ ആഗ്രഹിക്കണം ഇപ്പൊ നിന്ന നിലയിൽ നിന്ന് മുന്നോട്ട് പോവുക ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് പോലെ ആയിരിക്കും അതല്ല ഇത് അഭിമാനം എന്ന് പറയുന്ന ഒരു വിഷയമായിരുന്നു ഞാൻ പറഞ്ഞാണ് അപ്പൊ നമ്മള് നമ്മൾ നിൽക്കുന്ന നിലയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുക അതേ നമുക്ക് സാധ്യമാകും ഈ പെർഫെക്ഷൻ പൂർണ്ണത എന്ന് പറയുന്ന ഒരു മരീചിക മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത് അസാധ്യമായ കാര്യമാണ് ആർക്കും ഇല്ല ഒന്നിനും ഇല്ല മുന്നോട്ട് പോകണമെന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ പരാതികൾക്കൊക്കെ കുറേ ശമനം വരും അങ്ങോട്ട് പോയി അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ആത്മാഭിമാനത്തിന് പുരോഗതി ഉണ്ടാകുന്നത് പൂർണ്ണതയിൽ പുരോഗതി ഉണ്ടാകും പിന്നെ ഈ പൂർണ്ണത എന്നൊക്കെ പറയുന്നത് കേവലം ബ്രഹ്മത്തിനേ ഉള്ളൂ വേറൊരിടത്തും അതില്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പൂർണ്ണത അതില്ലാത്തതുകൊണ്ട് നമ്മൾ കിടന്ന് കരഞ്ഞിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ് അതിന്റെ ദോഷവശങ്ങളെ കുറിച്ചാണ് അവസാനം വരെ പറയുന്നത് സർവ ആപതാം നിലയം എല്ലാ ആപത്തുകൾക്കും ഇരിപ്പിടമാണ് ഈ അഹം അഹങ്കാരം അത് നമ്മളീ പറയുന്ന എന്താണ് ഈഗോ ആണെങ്കിൽ അത് പക്ഷെ പ്രൗഡ് എന്ന് പറയുന്നതാണെങ്കിൽ അത് ശരിയല്ല രണ്ട് രണ്ടാണ് നിങ്ങളത് ക്രൗഡിനെ ഏതുമായിട്ട് തിരിച്ചിരിക്കുന്നു അതാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത് അത് മനുഷ്യന് വേണ്ട പക്ഷെ ഇപ്പോൾ പാടില്ല ഇത് തിരിച്ചറിയുന്നതിനൊരു പ്രശ്നമാണ് ആത്മവിശ്വാസം എന്നുള്ള വാക്കിനേക്കാൾ നല്ലത് ആത്മബോധ്യം എന്നുള്ളതാണ് വിശ്വാസം എന്ന് കേട്ടുകഴിഞ്ഞാൽ തന്നെ നമ്മൾ കാടുകയാണ് അതാണ് ഈ പറഞ്ഞ എന്താണ് സംഹിതേയം രാഹു ചന്ദ്രനെ സൂര്യനെ ഒഴുകി എന്ന് പറയുന്നിടത്തേക്ക് പോകും വിശ്വാസം വിശ്വാസത്തെക്കാൾ നമ്മൾ സ്വീകരിക്കേണ്ട എന്താണ് ആത്മബോധ്യം എന്നുള്ളതാണ് തന്നെ കുറിച്ച് ശരിക്ക് തനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ എന്നതാണ് എനിക്ക് ഇത്രയും കഴിയും ഇത്രയും കഴിയും രണ്ടു പറഞ്ഞു എന്റെ ഫീൽഡ് ഇതാണ് ഇവിടെ എനിക്ക് ഇതാണെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് കഴിയുന്നില്ല തിരിച്ചറിയുക അതാണ് അപ്പോ നമ്മുടെ എല്ലാ ശേഷികളെ കുറിച്ച് നമുക്ക് ഏകദേശ ധാരണ ഉണ്ടായിരിക്കുക കായികമായ ശേഷി ഭൗതികമായ ശേഷി ഇപ്പൊ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ശരിയായ ശരിയായ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നാൽ എന്തായാലും നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധ്യം വന്നു ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും മുന്നോട്ട് പോവാം അത് ജീവിതത്തിലായാലും ശരി വ്യക്തി ജീവിതത്തിലായാലും ശരി സാമൂഹ്യ ജീവിതത്തിലായാലും ശരി സാമൂഹ്യ രംഗത്തായാലും ശരി തൊഴിൽ മേഖലയിലായാലും ശരി ഇവിടെ അതിന് അടിസ്ഥാനപരമായി കേട്ടത് ആത്മബോധ്യമാണ് അതില്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഉഴറി നടക്കും അവിടെ ഇവിടെയൊക്കെ ഓടിച്ചാടി നടക്കും ഒരെത്തും പിടി കിട്ടാതെ ജീവിതം അവസാനിക്കും ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ഒരുപാട് നേടിയിട്ടുണ്ടാകുന്നതല്ല ഒരുപാട് നേടിയിരിക്കുന്ന നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നില്ല നമുക്ക് എന്താണോ നേടിയത് അത് സംതൃപ്തനാകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം അതിന് നമുക്ക് ആത്മ ആത്മബോധ്യം ഉണ്ടായിരിക്കും നമ്മളെ കുറിച്ച് ബോധ്യം ഉണ്ടായിരിക്കും കാരണം എനിക്ക് എന്താണ് എന്റെ മേഖല എന്റെ കഴിവ് അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ നേടാൻ കഴിയുമോ എന്ന് എനിക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നേടാത്തതിനെ കുറിച്ച് എനിക്ക് പരാതിയില്ല എന്റെ കഴിവിന്റെ പരിമിതിയെ കുറിച്ച് സാധ്യതയിലേക്ക് വന്നു അപ്പൊ എന്റെ സാധ്യതകളെയും എന്റെ പരിമിതികളെയും ഞാൻ ഉപയോഗപ്പെടുത്തുന്നു അപ്പൊ എനിക്ക് പരാതിയുടെ കാര്യമൊന്നുമില്ല ഒരു വ്യക്തിയുടെ പ്രധാനമന്ത്രിയാണെന്ന് വിചാരിച്ച് നടക്കുന്നത് അത് ഈ രാഷ്ട്രീയമില്ല രാഷ്ട്രീയമില്ലാത്ത ഒരാളുടെ പ്രധാനമന്ത്രി അപ്പൊ അത് ആഗ്രഹിക്കാതിരിക്കുക ഇപ്പൊ ഞാൻ എന്താണോ അത് ഞാൻ സംതൃപ്തനായിരിക്കുക അപ്പൊ എനിക്ക് ആരോടും പരാതിയില്ലാതിരിക്കുക ഞാൻ വേറെ ഒരാളാകേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക ഞാൻ ഈ ആളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അതാണ് ആത്മബോധ്യം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്ന ശബ്ദം നമ്മൾ നല്ലതാണ് മോശമെന്ന് ഞാൻ പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ പല തെറ്റിദ്ധാരണകളിലേക്ക് കൊണ്ടുപോകും അപ്പൊ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത് മഹാഭാരതവും രാമായണവും ഒക്കെയാണ് കടന്നു വരുന്നത് ബോധ്യം എന്ന് പറയുമ്പോൾ അവിടെ താൻ തന്നെ കടന്നു വരും മറ്റാരും കടന്നു വരുന്നില്ല അതുകൊണ്ട് അതായത് ഗുണാത്മകമായ വിഷമം അതുകൊണ്ട് ഈ പറഞ്ഞ എന്താണ് സർവാപതാം നിലയോ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ നമ്മൾ ഈ പഴയ പുസ്തകങ്ങളൊക്കെ ആയിരം വർഷം മുമ്പ് എഴുതി വെച്ച പുസ്തകങ്ങൾ അന്നത്തെ ചുറ്റുപാടുകളിൽ അന്നത്തെ ഒരു കാഴ്ചപ്പാട് എഴുതിയത് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒരു ഇവിടെ ആവർത്തിക്കുകയാണ് ഇന്നത്തെ കാഴ്ചപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കും എന്തിന് നമ്മുടെ ജീവിതം നമ്മൾ വേസ്റ്റാക്കുകയാണ് അതോ നമ്മുടെ ജീവിതം നമുക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഉണ്ടാവണമെങ്കിൽ ആത്മബോധ്യം കഴിയും ഇല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് അന്നത്തെ പ്രത്യേകിച്ച് ആധ്യാത്മിക ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ചർച്ചകൾ മുഴുവൻ വ്യക്തിനിഷ്ഠമാണ് അത് പഴയ ഒരു തകരാറെന്ന് പറയുന്നത് എന്തോ അഹം എന്നുള്ളതിന് പകരം വയം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് പോലും എന്താണ് പൂജക ബഹുവചനമായിട്ടാണ് എല്ലാവരും കൂടെ സ്വീകരിച്ചുകൊണ്ടല്ല തന്റെ പൂജ്യതയെ കാണിക്കുന്നത് ഇങ്ങനൊരു തകരാറുണ്ട് ആത്മീയതയിൽ വിശേഷിച്ച് വിചാരിച്ച് സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ വിശേഷിച്ച് ആത്മീയതയുടെ കാര്യം പറയും സമൂഹത്തെ കണക്കിലെടുത്തുകൊണ്ടുള്ള ചിന്തകളൊക്കെ പണ്ടുണ്ടായിരുന്നു കാരണം അന്ന് മനുഷ്യരാണല്ലോ അതില്ല എന്നല്ല പറയും പക്ഷെ നമ്മുടെ ആത്മീയം എന്ന് പറയുന്നൊരു രംഗത്തേക്ക് വരുമ്പോൾ അത് കേവലം വ്യക്തിനിഷ്ഠമാകുന്നത് കൊണ്ട് പറഞ്ഞില്ല അപ്പൊ ഈ ആത്മനിർഭർ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വരുന്നില്ല അതൊന്നും പൊളിറ്റിക്സിലാവില്ല പക്ഷെ അത് ശരിക്കും ആത്മീയതയാണ് ശരി അത് എന്തിന്റെ ആത്മീയതയാണ് ഒരു സമൂഹത്തിന്റെ ആത്മീയത ഒരു രാജ്യത്തിന്റെ ആത്മീയത അല്ലെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ ആത്മീയത അങ്ങനെ വരും ആ ഒരു കാഴ്ചപ്പാട് പണ്ട് കാണത്തില്ല ആത്മീയതയും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല പണ്ട് വളരെ വിരളമാണ് ഉണ്ടെങ്കിൽ തന്നെ ഒന്നും ഇല്ലാന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല ഇല്ല അത് എല്ലാം നമ്മളൊക്കെ ഇതൊക്കെ വായിക്കുന്നത് എന്താണ് ആധുനിക മനഃശാസ്ത്രത്തിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതാണ് ഷൂ മേക്കർ പോലെയുള്ള വലിയ മനഃശാസ്ത്രജ്ഞന്മാരവരെ കുറിച്ചുള്ള ടെസ്റ്റുകളും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങളും അതൊക്കെ അവരൊക്കെയാണ് ഇതൊക്കെ അവതരിപ്പിച്ചത് അവരിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് അല്ലാതെ പഴയ പുസ്തകങ്ങളിൽ നിന്നൊന്നും അങ്ങനെ ഒരു സാമൂഹ്യ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഇത്തരം വിഷയങ്ങളൊന്നും അവിടെ ചർച്ച ചെയ്യുന്നേയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വാമിമാരുടെ ഇന്നും എന്താണ് രണ്ടായിരം വർഷം മുമ്പൊക്കെ ജീവിച്ചിട്ട് അതിൽ ആനന്ദിക്കുന്നത് ഗുഹാവാസികളായി പോകുന്ന അതുകൊണ്ടാണ്